السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد يتوم ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞത് ഈ മഹത്തായ വേദിയിൽ സന്നിഹിതനായ അഭിനന്ദനായ ഉസ്താദ് അബ്ദുൽ നസീർ ഉള്ളില ഈ മഹത്തായ വേദിയിൽ മുഖ്യ ഭാഷണം ഉസ്താദ് ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കം വേദിയിൽ എത്തിച്ചേർന്ന അഭിമനായ ഉമർ ബർസി തച്ചണ്ണ വേദിയിലുള്ള പണ്ഡിതന്മാരെ സദസ്സിൽ ആസമസ്തരായ സഹോദരന്മാരെ സഹോദരിമാരെ സുന്നോപദന സംഘത്തിന്റെയും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും തോട്ടുമുക്കം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹത്തായ പരിപാടിയുടെ രണ്ടാം ദിവസമായ ഇന്ന് ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് കേരളീയ മുസ്ലിങ്ങളുടെ മത സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക നഭോമണ്ഡലങ്ങളിൽ എട്ടര പതിറ്റാണ്ട് കാലമായി അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന പണ്ഡിത തറവാട്ട് സഭയുടെ പ്രവർത്തകരും നേതാക്കളുമായ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ ഈ കേരളത്തിന്റെ മടിത്തട്ടിൽ മറ്റു സംസ്ഥാനങ്ങളിലില്ലാത്ത വിധം ഇസ്ലാമികമായ ചൈതന്യവും ഇസ്ലാമികമായ ഉണർവും സമ്മാനിച്ചത് കേരളീയ മുസ്ലിങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊ മുന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തീരത്തെത്തിയ ജൂൺ സമിതി തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് രൂപീകൃതമായ സമത്വ കേരള ജമ്മിയുടമ കേരളക്കരയിൽ ഇതുമായും അവർക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ മഹത്തായ പ്രസ്ഥാനം ഈ കേരളത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റു ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യന്റെ മക്കൾ തമ്മിലടിച്ചുകൊണ്ട് രക്തപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ കശാപ്പ് ചെയ്യപ്പെടുന്ന വാർത്തകൾ ദിനം പ്രതി വാർത്താ മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്തിന്റെ തെരുവീതികളിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വാർത്ത നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല പാവപ്പെട്ട സഹോദരന്മാർ മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ തമ്മിലടിച്ചുകൊണ്ട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ കൊന്നൊടുക്കപ്പെടുമ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ കിടക്കാൻ ഒരു കൂരയില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കരയാൻ കണ്ണുനീര് പോലുമില്ലാതെ ഗുജറാത്തിലെയും മറ്റു ഇതര സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗർഭമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ പിടിച്ചുകൊണ്ടുപോയി ആ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് തൃശൂലം കുത്തിയിറക്കി ആ പാവപ്പെട്ട സഹോദരിയുടെ വയറ്റിൽ നിന്ന് ചോരപ്പൈതലിനെ പുറത്തേക്കെടുത്തുകൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും മറ്റ് സഹോദരന്മാരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കുന്ന ഗതികേട് വരെ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഹിന്ദുവും മുസൽമാനും മതമുള്ളവനും ഇല്ലാത്തവനും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെപ്പോലെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും എട്ടര പതിറ്റാണ്ട് കാലമായി ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘടനാപരമായി സമസ്ത കേരള ജമ്മിയത്തിലുടമയും ആത്മീയമായി പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമന മക്കളും അവർക്ക് നേതൃത്വം നൽകുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ശാന്തിയും സമാധാനവും ഉള്ളത് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഈ മഹത്തായ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നാം ഏവരാലും ആദരിക്കപ്പെടുന്ന പാണക്കാട് കൊടപ്പൻകൽ തറവാട്ടിലെ സുഹൃതം റയീസു ഷബാബ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശുഹാബ് തങ്ങൾ അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ് പാണക്കാട് കുടുംബം നമുക്ക് പഠിപ്പിച്ചു തന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരുപാട് സന്ദേശങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ തൊട്ടപ്പുറത്തെ ജില്ലയായ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ ഇരുളിന്റെ മറവിൽ സാമൂഹ്യദ്രോഹികൾ തീവച്ച് നശിപ്പിച്ചപ്പോൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി ഭക്ഷണം പോലും കഴിക്കാതെ നമ്മുടെ എല്ലാ മനോമുഖരത്തിൽ മരിച്ചിട്ടും മരിക്കാതെ ജീവിക്കുന്ന രോഗികൾക്ക് ആശുപത്രിയും പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ ക്ഷേത്ര കവാടത്തിന്റെ മുമ്പിൽ വന്ന് വാഹനമിറങ്ങിയ ഒരു രംഗമുണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ തളി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ നാരായണ പണിക്കർ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ രണ്ട് കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും അഭിവന്ദനായ തങ്ങൾ പറഞ്ഞു ഈ തെറ്റാര് ചെയ്താലും അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും അത് മാത്രവുമല്ല ദിവസങ്ങൾക്ക് ശേഷം കത്തിക്കെറിഞ്ഞ ഗോപുരവാതിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു ഭണ്ഡാരം സ്ഥാപിച്ചപ്പോൾ അതിലേക്ക് ആദ്യമായി ഇരുപത്തി അയ്യായിരം രൂപ സംഭാവന നൽകിയത് നമ്മുടെ കരളിന്റെ കരളായ പാണക്കാട് സയ്യദ് സ്വാദിഖലി ശിഹാബ് തങ്ങളാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ആ കുടുംബമാണ് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം നമുക്ക് പഠിപ്പിച്ചത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നമുണ്ടായപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് ഗുരുവായൂരിലേക്ക് പോകുമ്പോ അവിടെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാതെ അവരെ സംരക്ഷിക്കണമെന്ന് കേരളത്തിൽ ഒരു നേതാവിന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിക്കൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ കാണുന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും സഹോദരന്മാരെ ഞാൻ ഓർത്തു പോകുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിന്റെ അവസാന പേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു എന്തായിരുന്നു ആ വാർത്ത മലപ്പുറം കോട്ടക്കുന്നിലെ ശിവക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ പൂജാരിമാരും ആ ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ട ആളുകളും കൂടി ഒരു സൗഹാർദ്ദത്തിന്റെ സദസ്സ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഒരു സൗഹാർദ്ദത്തിന്റെ വിരുന്ന് സംഘടിപ്പിച്ചു ആ വിരുന്നിലേക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ശുഹാബ് തങ്ങളെ അതിഥിയായി ക്ഷണിക്കുകയുണ്ടായി അഭിമന്യനായ തങ്ങൾ ആ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് അവിടെയുള്ള ആളുകളോടുകൂടെ സൗഹാർദ്ദത്തിന്റെ സന്ദേശം ഉരുവിട്ടുകൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുമ്പോ ആ ക്ഷേത്രത്തിലെ പൂജാരി അഭിമന്യനായ തങ്ങളോട് ചോദിച്ചു തങ്ങളെ ഭക്ഷണം എങ്ങനെയുണ്ട് ആ സമയത്ത് അഭിമന്യനായ തങ്ങൾ പറഞ്ഞു പപ്പടം പഴം കാളൻ തോരൻ സദ്യ കെങ്കേമമായിരിക്കുന്നു ഈ വിരുന്നിലേക്ക് ഞാൻ പക്ഷേ അതെനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ മലപ്പുറം കോട്ടക്കു ശിവക്ഷേത്രത്തിലെ പൂജാരി അഭിമന്യനായ സ്വാദിക്കലി ശിഹാബ് തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇന്ന് സനാഭിതങ്ങളാണെന്ന് മലപ്പുറം കോട്ടക്കുന്നിലെ ശിവക്ഷേത്രത്തിലെ പൂജാരിക്കും ആ സന്ദേശം അതാണ് 没啊。 ആയിരത്തി തൊണ്ണൂറ്റി ഡിസ്മാസാന്തീയമായ ഡോക്ടർ ഗംഗാധരൻ പറയുകയാണ് അനം കടന്നു വന്നു ആ അനൗൺസ്മെന്റ് എന്നവരല്ല നിങ്ങൾ ഉണരണം നമ്മൾ അൻകോയാണ് ഡോക്ടർ ഗംഗാധരൻ പറയുകയാണ് അനൗൺസ്മെന്റ് ഞാൻ ഭാരഭരിതനായി ഞാൻ പേടിച്ചുപോയി കാരണം ഇതുപോലെയുള്ള അനൗൺസ്മെന്റുകൾ കേട്ടാൽ മുസ്ലിം സമുദായം അവർ വികാരഭരിതരാകും നാട്ടിലുള്ള സമാധാനം തകരും നാട്ടിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകും ഡോക്ടർ ഗംഗാധരൻ പറയുകയാണ് വളരെ പേടിച്ചുകൊണ്ട് ഞാൻ ആ അനൗൺസ്മെന്റിലേക്ക് ശ്രദ്ധയൂന്നി കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് മുസ്ലിം സമുദായമേ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഓടിന് പോലും കോട്ടം പറ്റാതെ മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ പോയി കാവൽ നിൽക്കണമെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന് കേട്ടപ്പോ ഡോക്ടർ ഗംഗാധരൻ പറയുകയാണ് വിറയുന്ന കൈകളോടെ പിടയുന്ന മനസ്സോടെ ഞാൻ എന്റെ വാഹനത്തിൽ എന്റെ ഡയറി എടുത്തു ഡിസംബർ ആറിന്റെ പേജ് ഞാൻ മറിച്ചു ആ പേജിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ നേതാവാണ് മുസ്ലിങ്ങളുടെ മാത്രം നേതാവല്ല എന്ന് പഠിപ്പിച്ച ആ സന്ദേശം ലോകത്തിന് നൽകിയ പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ ആത്മീയമായ നേതൃത്വവും സമസ്ത കേരള ജന്മീയത്തിലുള്ളമായ പണ്ഡിത തറവാട്ട് സഭയുടെ സംഘടനാപരമായ നേതൃത്വവുമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ ഉന്നതിക്കും നിധാനവും കാരണവുമെന്ന് അർത്ഥശങ്കക്കരയില്ലാത്ത വിധം പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിൽ മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ പോലുമില്ലാത്ത മതം പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് സഹോദരന്മാരെ നിങ്ങൾക്കറിയുമോ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയോ ഉംറക്ക് വേണ്ടിയോ എടുത്തു കഴിഞ്ഞാൽ അവനെ ഹജ്ജിന്റെയും പഠിപ്പിച്ചു കൊടുക്കുന്നത് നീ കയറുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇന്നതൊക്കെയാണ് അവിടെ നീ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകൾ ഇന്നതൊക്കെയാണ് ഇന്ന ഇന്ന പ്രധാന സ്ഥലങ്ങളിലൊക്കെ നീ പോവേണ്ടതുണ്ട് അവിടെ ചെന്ന് ചെല്ല് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇന്നതൊക്കെയാണ് എന്നാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് പാവപ്പെട്ട ഒരു സഹോദരൻ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഹജ്ജിന് വേണ്ടി തയ്യാർ തയ്യാറായാൽ അവിടെ ഉംറയുടെയും ഹജ്ജിന്റെയും ക്ലാസ്സിന് പോയിട്ട് പശ്ചിമ ബംഗാളിൽ ബംഗാളിലെ പാവപ്പെട്ട മുസ്ലിം പഠിക്കുന്നത് ഒഴിവെടുക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് അതാണ് കേരളത്തിൽ സമത്വ കേരള ജമ്മിയത്തിലുളമ ഉണ്ടാക്കി തന്ന ഏറ്റവും വലിയൊരു പാരമ്പര്യം നിങ്ങൾക്കറിയുമോ ഈ കേരളത്തിന്റെ മടിത്തട്ടിൽ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ മതം കൊണ്ടിരിക്കുകയാണ് മതവിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കേരളത്തിൽ ധാരാളം ഭൗതിക സ്ഥാപനങ്ങളിൽ പല വിദ്യയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സഹോദരന്മാരെ നമ്മുടെ ഈ കൊച്ചു കേരളം അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഈ മടിത്തട്ടിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇന്ന് വരെ ഇന്ന് വരെ ഭൗതിക സ്ഥാപനങ്ങളിൽ നടക്കുന്ന പബ്ലിക് എക്സാം ഇന്ന് വരെ ഒരു പരാതിയുമില്ലാതെ നടന്നതായി നമുക്ക് കാണാൻ കഴിയില്ല എസ് എസ് എൽ സിയുടെ പേപ്പർ റെയിൽവേ പുറംപോക്കുകളിൽ ആധുരില്ലാതെ കെട്ടിക്കിടക്കുന്നു എന്ന വാർത്തയില്ലാതെ പ്ലസ് ടുവിന്റെ പേപ്പർ അതാ അത് ചോർന്നു എന്ന വാർത്തയില്ലാതെ കേരളത്തിന്റെ മടിത്തട്ടിൽ ഇന്ന് വരെ ഭൗതിക സ്ഥാപനങ്ങളിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും പരീക്ഷ നടന്നിട്ടില്ല എങ്കിൽ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ അതിന്റെ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് വരെ പത്രങ്ങളിൽ സമത്വയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന വാർത്ത ഞാനും നിങ്ങളും കണ്ടിട്ടില്ല എന്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അടിത്തറവാകി നൽകിയത് മഹത്തുക്കളായ നിസ്വാർത്ഥരും നിഷ്കാമകർമ്മികളുമായ പണ്ഡിത മഹത്തുക്കളാണ് അതുകൊണ്ട് സഹോദരന്മാരെ ബഹുമാനപ്പെട്ട കായുദുൽക്കവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ബാഫക്കി തങ്ങൾ ആരാണെന്ന് ഈ സദസ്സിനോട് ചോദിച്ചാൽ ഒരു ഒരുപക്ഷേ ഈ സദസ്സിൽ നിന്ന് പറയും അതൊരു അരിക്കച്ചവടക്കാരൻ തങ്ങളാണ് അതൊരു രാഷ്ട്രീയക്കാരൻ തങ്ങളാണ് പക്ഷേ ബാഫക്കി തങ്ങളെ കേവലം ഒരു അരിക്കച്ചവടക്കാരൻ തങ്ങളായി കാണാൻ നമുക്ക് സാധിക്കില്ല കേവലം ഒരു രാഷ്ട്രീയക്കാരൻ തങ്ങളായി കാണാൻ നമുക്ക് സാധിക്കില്ല ബാഫക്ക് തങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾ തന്റെ ജീവിതകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ ആ രാഷ്ട്രീയ നേതാവിന്റെ ശരീരത്തിൽ ഒരാ ഒരുപാട് ആളുകൾ വന്ന് റീത്ത് സമർപ്പിക്കുന്നത് ബാഫക്കി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു തിരിച്ചു പോരുമ്പോ ബാഫക്കി തങ്ങൾ തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശരീരത്തിൽ ഒരാളെയും റീത്ത് വെക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് ഒന്ന് രണ്ട് ഞാൻ മരണപ്പെട്ടാൽ ഒരന്യ സ്ത്രീയെയും എന്നെ ദർശിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് മൂന്ന് ഞാൻ മരണപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കാത്ത ഒരാൾക്കും എന്നെ ദർശിക്കാൻ അവസരം കൊടുക്കരുത് കൂടെയുള്ള ആളുകൾ പറഞ്ഞു തങ്ങളെ നിങ്ങൾ ഇന്ന് സമത്വയുടെ നേതാവ് മാത്രമല്ല സുന്നി യുവജന സംഘത്തിന്റെ നേതാവ് മാത്രമല്ല വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാവ് മാത്രമല്ല കേരളത്തിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നേതാവ് കൂടിയാണ് നിങ്ങൾ ഇന്ന് മരണപ്പെട്ടാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിങ്ങളെ സന്ദർശിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടെ ഇന്ദിരാഗാന്ധി നിങ്ങളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് വരുമ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ വെക്കാനുള്ള റീത്ത് ഇന്ദിരാഗാന്ധിയുടെ കയ്യിലുണ്ടാകും ആ ഇന്ദിരാഗാന്ധിയെ മാറ്റി നിർത്താൻ സാധ്യമല്ല തിരിച്ചു വാക്കുകൾ ഞാൻ ചെയ്ത വസീയത്ത് നടപ്പിൽ വരുത്താൻ എന്റെ കീഴ് നോക്കും എങ്ങനെയാണ് നോക്കുക ഒരു ഹജ്ജിന്റെ വേള ഭൂമിയിൽ ആ പുണ്യമായ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു രാട്ടിയ തമ്പുരാക്കന്മാർക്കും റീത്ത് വെക്കാൻ അവസരം കൊടുക്കാതെ ദർശന അവസരം കൊടുക്കാതെ വിസ്കാത്ത ഒരാൾക്കും ദർശനത്തിന് അവസരം കൊടുക്കാതെ കായിദുൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയഭക്തി ഖദീജ ബീബിയുടെ കാലിന്റെ ചുവട്ടിൽ ഇന്ന് ബാഫക്ക് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ആ ബാഫക്ക് തങ്ങളെ പോലെ ഷെയ്ഫുന ഷംസുലമയെ പോലെ ഷെയ്ഫുന കണ്ണിയത്തുസ്താദിനെ പോലെ പോലെയുള്ള പാലമ്പാടി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത മഹത്തുക്കളാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ എന്റെ സ്വാഗത ഭാഷണം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട ആർത്തലച്ച് വരുന്ന അറബിക്കടലിന്റെ അലമാലകളെ തന്റെ അനുഗ്രഹീതമായ കരങ്ങൾ കൊണ്ട് ശാന്തമാക്കിയ വരക്കൽ മുല്ല കോയത്തങ്ങൾ അസ്ഥിവാരമിട്ട് ഷെയ്ഫുന ശംസിലുള്ള ഊർജം നൽകി ഷെയ്ഫുന കണ്ണിയത്ത് സ്ഥാപിപ്പാലൂട്ട് വളർത്തി ഇന്നാദർശ ആദർശ കേരളത്തിന്റെ അഭിമാനം പ്രതിസന്ധികളിൽ തളരാതെ പതരാ തളരാതെ ചിതറാതെ ആദർശം ആരുടെ മുമ്പിൽ മടിയറ വെക്കാതെ സമത്ത എന്ന ഉരുക്കുകോട്ടയ്ക്ക് താരം നൽകിയ പടനായകൻ സൈനുകളും ആ ചെറുശ്ശേരി ഉസ്താദിന്റെയും ഷെയ്ഫുണ കോയക്കുട്ടി ഉസ്താദിന്റെയും കരങ്ങളിൽ ഭദ്രമായ സമത്ത കേരള ജമ്മിയത്തിനുളമയുടെ നേതാക്കളുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന അണികളായി ഞാൻ നിങ്ങളും മാറണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിമന്യനായ ഉസ്താദ് അസഹരിയ അറബി കോളേജ് മുത്തന്നൂരിന്റെ പ്രിൻസിപ്പാളുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് യാസിർ യമാനി ശേരി ഉസ്താദ് അവരുകളെ ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ മഹത്തായ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സുഹൃതം സയ്യിദ് സാദിഖ് അലി സുഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ അഭാവത്തിൽ തങ്ങളവരുടെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലുള്ള അഭിവന്ദനായ ഉസ്താദ് അബ്ദുള്ള ഉസ്താദ് വെള്ളില ഉസ്താദ് അവരുടെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഉമ്മർ ദർശി തച്ചണ്ണ അവരുടെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ പരിപാടിയിൽ നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ അഭിമന്യനായ മാർഗനിർദ്ദേശകനും ഒരു ഓരോ ദിവസവും തന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുമായി മാനസികമായും ശാരീരികമായി നൂറുകണക്കിന് ആളുകൾ കയറിയിറങ്ങുന്ന ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഇടയിലും സമത്തകേരള ജമ്മിയത്തിനുളമയുടെ പ്രവർത്തകർക്കുടെ ആവേശമായി സമത്തകേരള ജമ്മിയത്തിനുളമയുടെ ആദർശ പ്രചരണ രംഗത്ത് ഇന്ന് കേരളക്കരയിൽ മികച്ച ഉറച്ചു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ സുഹൃതം അഭിമന്യനായ ഞങ്ങളുടെ നേതാവ് നമ്മുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കം അള്ളാഹു ദീർഘായുസ് മാഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ സ്വറിൽ നിന്നും എല്ലാ ഫിത്തനകളിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെയും നമ്മളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും മറ്റും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ മുഖ്യഭാഷണം നിർവഹിക്കുന്ന ഞങ്ങളുടെ അഭിമന്യനായ നമ്മുടെ അഭിമന്യനായ ഉസ്താദ് ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കം അവരുകളെ ഈ മഹത്തായ വേദിയിലേക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിലുള്ള ധാരാളം ആളുകളുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആളുകളെയും ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ സംരംഭത്തിൽ ഇവിടെ പ്രഭാഷണം ശ്രമിക്കുന്നതിന് വേണ്ടി വളരെ ദൂരദിക്കുകളിൽ നിന്നും ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ നാട്ടുകാരുമായ അല്ലാത്തവരുമായ ധാരാളം സഹോദര സഹോദരിമാർ സംഘടനാ പ്രവർത്തകർ എല്ലാ ആളുകളെയും ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ആ സംരംഭത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എമാനി ഉസ്താദ് സാധിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തലാ